ഇത്രയും അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് ജീവിതമെങ്കിൽ കുറേ കാലം ഉണ്ടായിരുന്നില്ല ഇനി കുറേ കാലം ഇല്ല ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ഈ വേണ്ടപ്പെട്ടവരെ എല്ലാം നശിപ്പിച്ച് കുറേ കാലം അധികാരത്തിൻ്റെ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ഹി കൃഷ്ണ എന്നൊരു സംശയം നിനക്ക് തോന്നിയേക്കാം ഉള്ള കാലം സുഖമായിട്ട് ദയയും കാരുണ്യവും ചേർത്ത് നല്ല രീതിയിൽ ജീവിക്കുകയല്ലേ ഉത്തമം അതല്ല അർജുന എന്ന് ശ്രീകൃഷ്ണൻ പറയുകയാണ് നഹി കശ്ചിത് ക്ഷണമപി ജാതുത്തിഷ്ടത്യ കർമ്മകൃത് ഒരൊറ്റ ചരാചരങ്ങൾക്കും ജീവനുള്ളതോ ജീവനില്ലാത്തതോ ഒന്നിനും തന്നെ കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല ഒരാറ്റത്തിനകത്ത് ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ന്യൂക്ലിയസ് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിമഹത്തായ പ്രപഞ്ചത്തില് ഗോളങ്ങളെല്ലാം സ്വയം കറങ്ങുകയും അതാത് സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു എന്തിനത് ചെയ്യുന്നു മൺസൂൺ കാലത്ത് മഴ പെയ്യുന്നു പ്രഭാതത്തിൽ സൂര്യനുദിക്കുന്നു ചന്ദ്രന് ക്ഷയവൃദ്ധി ഉണ്ടാകുന്നു കാറ്റടിക്കുന്നുണ്ട് വേനൽക്കാലം വരുന്നു മഞ്ഞുകാലം വരുന്നു അതുപോലെ തന്നെ പ്രപഞ്ച പ്രതിഭാസങ്ങൾ മുഴുവനും നടക്കുന്നു മാവ് പൂക്കുന്നു കായ്ക്കുന്നു എല്ലാം നോക്കുക സർവചരാചരങ്ങളിലും കർമ്മം നിറഞ്ഞിരിക്കുന്നു അതിനിഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ജീവനുള്ളതിനും ജീവനില്ലാത്തതിനും പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് സർവചരാചരങ്ങളുടെയും അവിഭാജ്യ ഘടകമാണ് കർമ്മം എന്നുള്ളത് കൊണ്ട് അർജുന നിനക്കും കർമ്മമണ്ഡലത്തിൽ ഇറങ്ങാതിരിക്കാൻ സാധ്യമല്ല അപ്പൊ ഏത് കർമ്മത്തിലായി ഇറങ്ങേണ്ടത് കാര്യതേ കാര്യതേശ്വശകർമ്മ സർവം ജൈർഗുണൈഹി നിന്റെ ചുറ്റുപാടുകളുടെ സ്വാധീനത്താൽ നീ ഏത് കർമ്മത്തിലാണോ നിമഗ്നനാകേണ്ടത് എന്ന് കുടുംബവും രാഷ്ട്രവും സമൂഹവും തീരുമാനിക്കുന്നുവോ ആ കർമ്മത്തിൽ നിനക്ക് മുഴുകാതിരിക്കാൻ സാധ്യമല്ല Haryateshu Avashakarma. You are the product of your environment. So once you have taken the degree of a doctor, then you have to treat the patients. എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയറായി പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ സർട്ടിഫിക്കറ്റോട് കൂടി സമൂഹത്തിൽ ഇറങ്ങിയാൽ നീ കള്ളക്കണക്കും നല്ല കണക്കും ഓഡിറ്റ് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല കാരണം സ്വയം ഉണ്ടാക്കി വെച്ച ചുറ്റുപാടുകളുടെ ഫലമാണ് ക്ഷത്രിയൻ എന്ന ക്ഷിതിത്രാണം ധർമ്മമായി സ്വീകരിച്ച നിനക്ക് ശത്രുക്കളെ നിഗ്രഹിക്കാതിരിക്കാൻ സാധ്യമല്ല രാഷ്ട്രത്തെ സംരക്ഷിക്കാതിരിക്കാൻ സാധ്യമല്ല അങ്ങനെയുള്ള ക്ഷത്രിയനായ നിന്റെ ധർമ്മം എന്താണ് അത് നീ അനുസരിച്ചേ മതിയാവൂ അതുകൊണ്ട് ഹേ അർജുന ധർമാധിയുദ്ധാത് ശ്രേയോന്യ ക്ഷത്രിയസ്യ നവിദ്യതേ ധർമ്മയുദ്ധം എന്താ ധർമ്മയുദ്ധം എല്ലാ രാജ്യങ്ങളെയും വെട്ടിപ്പിടിക്കുക എല്ലാ രാജാക്കന്മാരെയും കീഴിൽ കൊണ്ടുവരിക അതല്ല ധർമ്മയുദ്ധം ഈ രാഷ്ട്രത്തിന് അപമാനകരമായ അപകീർത്തികരമായ എന്തു സംഭവിച്ചാലും അതകത്തു നിന്നായാലും പുറത്തു നിന്നായാലും എന്തു സംഭവിച്ചാലും ഹേ അർജുന രാഷ്ട്ര സംരക്ഷണം ക്ഷത്രിയന്റെ ധർമ്മമാണ് അതുകൊണ്ട് ഒരു ക്ഷിതിത്രാണം ക്ഷത്രിയസ്യ ഭൂമിയെ രക്ഷിക്കുന്നത് ക്ഷത്രിയന്റെ ധർമ്മമായതുകൊണ്ട് നീ യുദ്ധം ചെയ്യുമ്പോൾ അനുശാസിക്കപ്പെടുന്ന നിന്റെ ധർമ്മം ഏറ്റവും ശ്രേയസ്കരമാണ് സ്വധർമ്മം അപിചാപേക്ഷ ന വികമ്പിതുമർഹതി മുമ്പിലുള്ള മാതാപിതാക്കന്മാരെ ബന്ധുക്കളെ ആചാര്യന്മാരെ വധിക്കുമ്പോഴും പരാജയപ്പെടുത്തുമ്പോഴും നിനക്ക് അഭിമാനിക്കാൻ വകയുള്ള ഒരു കാര്യം നീ സ്വന്തം ധർമ്മം ചെയ്യുന്നു രാഷ്ട്രത്തെ രക്ഷിക്കേണ്ടത് ക്ഷത്രിയൻ്റെ ഞാൻ ഞാനത് ചെയ്യുന്നു ആരും എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന ഉജ്ജ്വല കൂടി നിനക്ക് പ്രവർത്തിക്കാൻ സാധിക്കും സ്വധർമ്മോ നിധനം ശ്രേയ പരധർമാത് ഭയാപഹാ സ്വന്തം ധർമ്മം അതാണ് ഇന്നും ഏത് വ്യക്തിയും ഏത് ജനങ്ങളും അനുശാസിക്കേണ്ടത് അതുകൊണ്ട് സ്വന്തം ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ധർമ്മത്തിൻ്റെ ഭാഗമായ കർമ്മത്തിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിനക്ക് സുഖദുഃഖം പാപവും അല്ലെങ്കിൽ പുണ്യവും ഒന്നും നിന്നെ ബാധിക്കില്ല കാരണം you have done your duty just like we use to say I have performed my duty in the best possible way with the utmost sincerity loyalty and justification അതെനിക്ക് സാധിക്കുമെങ്കിൽ പിന്നെ ഞാൻ ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട കാര്യമില്ല അപ്രകാരം ചെയ്തില്ലെന്ന് വിചാരിക്കുക ശ്രേഷ്ഠനായ അർജുനൻ പാണ്ഡവകുലത്തിൻ്റെ പ്രഭാപൂരിതമായ ചൈതന്യവാഹകനായ അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന് യുദ്ധത്തിന് തയ്യാറെടുത്ത് അശ്ച അസ്ത്രശസ്ത്രങ്ങളോടുകൂടി രഥത്തിൽ ശ്രീകൃഷ്ണന്റെ സാരഥ്യത്തിൽ വന്ന് നിന്ന് യുദ്ധം ചെയ്യാതെ മടങ്ങിയെന്ന് വിചാരിക്കുക എന്താ ലോകത്തിലെ ജനത പറയുക എന്താ മറ്റ് സോൾജിയേഴ്സ് പറയുക മറ്റ് ക്ഷത്രിയർ പറയുക യോദ്ധാക്കൾ പറയുക ഇത്രയും വീരശൂര പരാക്രമിയായ അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന് യുദ്ധം ചെയ്യാതെ പേടിച്ചു പോയി അപ്പൊ ഞാൻ യുദ്ധം ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം വരിക എന്ന് അവരും ചോദിക്കും അതുകൊണ്ടാണ് ശ്രേഷ്ഠപ്രമാണം ലോകസ്ഥതനുവർത്തതേ ശ്രേഷ്ഠന്മാരെന്ത് ചെയ്യുന്നു അതാ ലോകത്തിന് പ്രമാണമായിട്ട് വരുന്നത് അപ്തവാക്യം പ്രമാണം ശ്രേഷ്ഠന്മാരുടെ വാക്കാണ് പ്രമാണമായിട്ട് വരുന്നത് അതുകൊണ്ട് ഹേ അർജുന നീ എന്ന ശ്രേഷ്ഠൻ പാണ്ഡവ കുലത്തിലെ അർജുനൻ എന്ന ശ്രേഷ്ഠൻ എന്ത് ഈ ക്രൈസിസ് സമയത്ത് ആചരിക്കുന്നുവോ അത് പ്രസീഡൻസ് ആയിട്ട് വരും പ്രസീഡൻസ് ആയിട്ട് വന്നാൽ ഏത് വ്യക്തിയും അവനവൻ്റെ ധർമ്മം ചെയ്യാതെ പിന്തിരിഞ്ഞോടുകയാണെങ്കിൽ ഈ പ്രസീഡൻസ് അതിന് ജസ്റ്റിഫിക്കേഷനായി വരുന്നത് കൊണ്ട് ഹേ അർജുന നീ എന്ന ശ്രേഷ്ഠൻ ഇപ്പോൾ അനുവർത്തിക്കാൻ പോകുന്ന കർമ്മം ലോക ജനതയ്ക്ക് മാതൃകയാകുന്നത് കൊണ്ട് പ്രമാണമായി തീരുന്നത് കൊണ്ട് നിന്റെ കർമ്മത്തിൽ മുഴുകേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ് ആ മാതൃക നെഗറ്റീവായിട്ടുണ്ടാകാതിരിക്കാൻ നീ കർമ്മത്തിൽ മുഴുകേണ്ടത് ആവശ്യമാണ് ഒരു പക്ഷേ അതല്ല നിന്നിലുള്ള സോ കോൾഡ് സ്യൂഡോ ധാർമ്മിക ബോധം നിന്നെ പിന്തിരിപ്പിക്കുകയാണെങ്കിൽ നീ തിരിഞ്ഞു പോവുകയാണെങ്കിൽ നൂറ്റി എൺപത് ഡിഗ്രി എബൌട്ടേൺ അടിച്ച് നേരെ വീട്ടിൽ ചെന്ന് തലയ്ക്ക് കയ്യും കൂടെ തിരിക്കുകയാണെങ്കിൽ ലോകം എന്തു പറയുമെന്നറിയാമോ ധാർമ്മിക ബോധമുള്ള അർജുനൻ ആചാര്യനെയും പിതാമഹനെയും കൊല്ലാൻ മടിച്ചിട്ടാണ് പോയത് എന്ന് പറയുകയില്ല ഭയാദ്രണാതുപരത മംസ്യന്തേ ത്വാം മഹാരഥാഹ നീ ഭയപ്പെട്ട് യുദ്ധത്തിൽ തോൽക്കുമോ എന്ന് മരിക്കുമോ എന്ന് അപകീർത്തി ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് യുദ്ധക്ഷേത്രത്തിൽ നിന്ന് ഒരു ഭീരുവിനെ പോലെ ഓടിപ്പോയതാണ് എന്ന് സകല ജനങ്ങളും ശ്രേഷ്ഠന്മാരും ധീരന്മാരും പറയും അർജുനൻ പലായനം ചെയ്തു എന്ന് അങ്ങനെ നിനക്ക് കേൾക്കുന്നത് ഇഷ്ടമാണോ സ്വന്തം ധർമ്മം ക്രൈസിസ് സമയത്ത് ഉപേക്ഷിച്ച അർജുനനാണ് ഭാരതത്തിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുന്നത് എന്ന് ചിന്തിക്കാൻ ഭാരതീയർക്ക് വിഷമം വരും അതുകൊണ്ട് സംഭാവിതസ്യ ചാകീർത്തി മരണാതതിരിച്യതേ ശ്രേഷ്ഠന്മാർക്ക് അകീർത്തി എന്ന് പറയുന്നത് ഭീരുവാണ് എന്ന് മറ്റുള്ളവർ വിളിക്കുന്നത് മരണത്തേക്കാൾ എത്രയോ എത്രയോ വേദനാജനകമാണ് അതുകൊണ്ട് അർജുന ഒരു ശ്രേഷ്ഠനായ അർജുനൻ പാണ്ഡവരുടെ മധ്യജാതനായ അർജുനൻ ധർമ്മപുത്രരുടെയും ധർമ്മത്തിൻ്റെയും അനുജനും മൂർത്തിമദ്ഭാവവുമായ അർജുനൻ സ്വന്തം രാഷ്ട്രത്തെ ഈ അവസരത്തിൽ അധാർമികളിൽ നിന്ന് രക്ഷിക്കാതെ ധർമ്മത്തിൻ്റെ സ്യൂഡോ മൂടുപടമണിഞ്ഞ് ഇതാ യുദ്ധക്ഷേത്രത്തിൽ നിന്ന് പലായനം ചെയ്യുന്നു എന്നാരെങ്കിലും പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട അർജുനന് കേൾക്കേണ്ടി വന്നാൽ ഇതൊരു ദുഃഖകരമായ വസ്തുതയാണ് ഇനി അതല്ല ഞാൻ എൻ്റെ ശരീരത്തെക്കുറിച്ച് എൻ്റെ മനസ്സിനെ കുറിച്ച് ആത്മാവിനെ കുറിച്ച് അതല്ല ജീവിതത്തെ കുറിച്ച് ഒന്നും ഞാൻ ബോധേടല്ല ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഞാൻ മരിക്കുമോ എന്ന ഒരു പേടിയാണ് ഉള്ളത് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പരാജയപ്പെടുമോ എന്ന ഭയമാണ് ഉള്ളത് അതാണ് നിന്റെ മനസ്സിലുള്ളതെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം പരാജയത്തെ കുറിച്ച് നീ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം സ്വർഗം ജിത്വാവാ രണ്ട് ആൾട്ടർനേറ്റീവും ഒരുമിച്ച് ശ്രീകൃഷ്ണൻ കൊടുക്കുകയാണ് this is Indian approach to management because if you are failing the possibility of failure is not zero it can be equally fifty fifty the success and failure can be fifty fifty കാരണം അപ്പുറത്തിരിക്കുന്നവർ അത്രയും മൂശാണ്ടാടിയൊന്നുമല്ല നല്ല കേബിലിറ്റി ആണ് നീ പരാജയപ്പെടുന്നു വിചാരിക്കാം അപ്പോൾ നിന്നെ സ്വർഗവാതിൽ തുറന്നിരിക്കും സ്വർഗം ശ്രേഷ്ഠമായ കീർത്തി നൽകുന്നത് ഏതോ അതെല്ലാം സ്വർഗമാണ് ആ വാതിൽ തുറന്നിരിക്കും കാരണം നീ നിന്റെ ധർമ്മം അനുഷ്ഠിക്കുന്ന അവസരത്തിലാണ് കൊല്ലപ്പെട്ടത് വധിക്കപ്പെട്ടത് മരിച്ചത് അതുകൊണ്ട് നിന്റെ കർമ്മം അനുശാസിക്കുന്ന വേളയിൽ ദിവംഗതനായ അർജുനനെ ലോകം എന്നും ആദരിക്കും അതല്ല നീ ജയിച്ചു എന്ന് വിചാരിക്കുക ജയിക്കുകയാണെങ്കിൽ ഈ ഹസ്തിനപുരത്തിൻ്റെ മുഴുവനും രാജാതിരാജനായി നിന്റെ ജ്യേഷ്ഠനോടൊപ്പം വാണരുളുവാൻ നിനക്ക് യോഗ്യതയുമുണ്ട് രാജാവിൻ്റെ സർവസുഖഭോഗങ്ങളും അനുഭവിക്കാനും നിനക്ക് അർഹതയുണ്ട് അപ്പൊ രണ്ട് ആൾട്ടർനേറ്റീവും നിനക്ക് തരികയാണ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളോട് അച്ഛനമ്മമാർ പറയേണ്ടതാണ് നിന്റെ കർമ്മം നീ നിർവഹിക്കുക നിനക്ക് ചെയ്യാൻ സാധിക്കുന്നത് മുഴുവനും ചെയ്യുക എത്താൻ സാധിച്ചില്ലെങ്കിൽ അത്രയും പഠിച്ചത് നിന്റെ ധർമ്മം വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ അഥവാ എൻട്രൻസ് പാസ്സായി അഡ്മിഷൻ കിട്ടിയാൽ ഉജ്ജ്വലമായ കൂടി വിളങ്ങി സർട്ടിഫിക്കറ്റുമായി വരിക യഥാർത്ഥത്തിൽ അർജുനന്റെ സ്ഥാനത്ത് അവനവനെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ എത്ര രസകരമായ ഒരു അനാലിറ്റിക്കൽ അപ്രോച്ചാണ് നമുക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാകും ഇനി കർമ്മം ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നീ ശ്രദ്ധിക്കണം എന്താത് യോഗസ്ഥ കുരുകർമാണി സംഘം തെക്വാധനം ചെയ്യ ഹേ അർജുന കർമ്മം ചെയ്യുന്ന സമയത്ത് ആ കർമ്മത്തിൻ്റെ ഫലം എന്ത് കിട്ടും റിസൾട്ട് എന്ത് കിട്ടും റിവാർഡ് എന്ത് കിട്ടും ആൾക്കാരെന്ത് വിചാരിക്കും ആരെന്ത് വിചാരിക്കില്ല it is none of your business ആര് വിചാരിച്ചാലും നീ ബോധർ ചെയ്യേണ്ട വിചാരിച്ചില്ലെങ്കിലും നീ ബോധർ ചെയ്യേണ്ട ഇതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല ഒരു യോഗി തപസ്സനുഷ്ഠിക്കുന്ന രീതിയിൽ അചഞ്ചലമായ മനസ്സോടുകൂടി കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാം ചിന്തിക്കേണ്ടത് ശത്രുനിഗ്രഹം ധർമ്മസംരക്ഷണം ഒരു യോഗിയെപ്പോലെ ധർമ്മസംരക്ഷണത്തിന് നിനക്ക് കർമ്മമണ്ഡലത്തിൽ ഇറങ്ങാൻ സാധിച്ചാൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു അർജുന നിനക്ക് ഹാർട്ട് അറ്റാക്ക് അറ്റാക്ക് ഉണ്ടാവുകയില്ല കാരണം നീ ചെയ്യുന്നത് ധർമ്മം എന്തിനു വേണ്ടി ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി നിനക്കതിൻ്റെ പ്രയോജനം എന്ത് അതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല നീ തോറ്റാലോ അതും എനിക്കറിഞ്ഞൂടാ നീ ജയിച്ചാലോ അതും എനിക്കറിഞ്ഞൂടാ എന്താ നിനക്കറിയാതിരിക്കാൻ കാരണം അതൊന്നും ഞാൻ ബോധേടല്ല ഈ ഒരു രീതിയിൽ കർമ്മമണ്ഡലത്തിൽ നീ പ്രവർത്തിക്കണം എന്തിനാ അങ്ങനെ ചെയ്യുന്നത് സംഘാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ശങ്ക ആത് സഞ്ചായതി കാമ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ആഗ്രഹമുണ്ടാകും ആഗ്രഹം സബലീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ദേഷ്യം വരും കാമാ ക്രോധോപിജായതി ദേഷ്യം വന്നാൽ സമൂഹം എന്ന കൺഫ്യൂഷൻ ഉണ്ടാകും കൺഫ്യൂഷൻ വന്നാൽ മെമ്മറി ലോസ് എന്ന ബുദ്ധിഭ്രംശം സംഭവിക്കും മെമ്മറി ലോസും റാഷണൽ തിങ്കിങ്ങിൻ്റെ ആബ്സൻസും നിനക്ക് വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ wise man will become an idiot ഒരു ബുദ്ധിമാൻ ശുദ്ധബുദ്ധുവായി മാറും അതുകൊണ്ട് നീ ആഗ്രഹങ്ങൾ അറ്റാച്ച്മെൻ്റ് ഒന്ന് കൺട്രോൾ ചെയ്യണം നിന്റെ മുമ്പിലുള്ളത് ഭീഷ്മരാണ് ദ്രോണരാണ് ബന്ധുക്കളാണ് വിജയമാണ് ലക്ഷ്യം രാഷ്ട്രമാണ് ലക്ഷ്യം is none of your business don't get attached with any of these things നിന്റെ കർമ്മം ചെയ്യുക മെക്കാനിക്കലി അല്ല ധാർമ്മിക ബോധത്തോടു കൂടി അങ്ങനെ ഒരു wise man how he is demonstrating his wisdom ആ വിസ്ഡം ഭംഗിയായി കാണിച്ച് ചിരിച്ചുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ദുഃഖമുണ്ടാകാം സുഖമുണ്ടാകാം അതിനെ എങ്ങനെയാ അഭിമുഖീകരിക്കേണ്ടത് ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഘതസ്പൃഹ വിതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യത്തെ ദുഃഖം വരുമ്പോ എല്ലാം നഷ്ടപ്പെട്ടു നിരാശനായി തലയ്ക്ക് കയ്യും കൊടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക അതുപോലെ തന്നെ സുഖം വരുമ്പോൾ തുള്ളിച്ചാടി എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ലോകത്തെ കീഴടക്കി എന്ന് ധരിക്കാതിരിക്കുക സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒരു സ്റ്റെബിലൈസ്ഡ് മൈൻഡ് കീപ്പ് ചെയ്യുക ഉയരത്തിലേക്ക് ചാടിയാൽ താഴത്തേക്ക് വന്നേ മതിയാവൂ ഉയരത്തിലേക്ക് ചാടിയില്ലെങ്കിൽ താഴ്ത്തു നിൽക്കാൻ സാധിക്കുന്നത് പോലെ സുഖം വരുമ്പോൾ പരിധി വിട്ട് തുള്ളിച്ചാടാതെയും ദുഃഖം വരുമ്പോൾ പരിധി വിട്ട് ഡിപ്രസ്ഡ് ആകാതെയും ഇരിക്കണമെങ്കിൽ വിതരാക ഭയകൃത ഓവർ അംബിഷൻ ഒരു പരിധിക്കപ്പുറം അത്യാഗ്രഹം ഉണ്ടാകരുത് പരിധിക്കപ്പുറമുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാകരുത് പരിധിക്കപ്പുറമുള്ള ഭയം ഉണ്ടാകരുത് പരിധിക്കപ്പുറമുള്ള ക്രോധം ഉണ്ടാകരുത് ഏതും പരിധിക്കപ്പുറമായാൽ അതിസർവത്ര വർജയേത് എക്സസ് എവിടെ ഉണ്ടായാലും വർജിക്കണം എക്സസിൻ്റെ ആവശ്യമില്ല അധികമായാൽ അമൃതം വിഷം അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറമുള്ള അംബീഷനും അറ്റാച്ച്മെന്റും ഫിയറും അതുപോലെ ആങ്കറും ഒഴിവാക്കിയിട്ട് ഒരു മുനിയെ പോലെ മുനീനാം അപ്യഹം വ്യാസ വ്യാസോച്ഛിഷ്ടം ജഗത് സർവം മുനിയായ വ്യാസൻ സർവവികാര വിചാരങ്ങളിൽ നിന്ന് മോക്ഷം നേടിയതുപോലെ ഹേ അർജുന സ്റ്റെബിലൈസ്ഡ് മൈൻഡോട് കൂടി കർമ്മം ചെയ്യാൻ നിനക്ക് സാധിക്കണം അപ്പോൾ രുചിയുണ്ടാ നിനക്ക് എൻ്റെ ശത്രുക്കളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വെറുതെ സ്റ്റെബിലൈസ്ഡ് ആകാൻ പറ്റുമോ അതും പറ്റണം യോഗസ്ഥക്കാരാണ് ഈ യോഗി ശത്രു മിത്രത്തെ എങ്ങനെയാ കാണുക ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഘ വിവർജിത ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും ഒരേപോലെ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒരുപോലെ ശീതമാണെങ്കിലും ഉഷ്ണമാണെങ്കിലും ഒരുപോലെ ദുഃഖമാണെങ്കിലും ദ്വന്ദ്വം എന്ന് ശ്രീകൃഷ്ണൻ പറയാറുണ്ട് പ്ലസുകളും മൈനസുകളും ഒരുമിച്ച് പറയാം ശീതത്ത് ഒപ്പോസിറ്റ് ഉഷ്ണം ദ്വന്ദ്വം ഇരട്ടകം സുഖം ദുഃഖം ശത്രു മിത്രം അതുപോലെയുള്ള എല്ലാ ഡബിൾ ഒപ്പോസിറ്റ് ക്വാളിറ്റീസിനെയും ദ്വന്ദ് പറയാം ഈ വിവരത്തോടു കൂടി ശത്രുവിനെ ഇത്രത്തെയും സുഖത്തെയും ദുഃഖത്തെയും ശീതഷ്ണത്തെയും ഉഷ്ണത്തെയും ഒരേപോലെ സന്തുഷ്ടോയേന കേനചിത് ആരെങ്കിലും സ്തുതിച്ചാൽ ഇത് ടെമ്പററിയാണ് ആരെങ്കിലും നിന്ദിച്ചാൽ അതും ടെമ്പററിയാണ് അതുകൊണ്ട് ആരെങ്കിലും സ്തുതിച്ചു കഴിഞ്ഞാൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് എന്തൊരു രസമാണ് ജീവിതത്തിലെന്നറിയോ എന്ന് പറഞ്ഞ് തുള്ളി പറണ്ട അതുപോലെങ്കിലും ക്രിട്ടിസൈസ് ചെയ്താൽ അയാളപ്പോൾ പറഞ്ഞു അതോടുകൂടി തീർന്നു എന്ന് മനസ്സിട്ട് ഹേ അർജുന നിന്റെ ധർമ്മത്തിൽ മാത്രം നീ മുഴുകുക ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ അടുത്ത് വളരെ സന്തോഷമല്ലേ എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയും സന്തോഷമായിരുന്നു ഒരു മാസം എത്ര പേരാ എന്നെ കാണാൻ വന്നത് ഇപ്പൊ ആരും എന്നെ കാണാൻ വരുന്നില്ല എന്ത് ദുഃഖമാണ് സെക്കൻഡ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ അടുത്ത് ഹാപ്പിയാണ് കുട്ടി ഇല്ലേ സെക്കൻഡ് റാങ്ക് കിട്ടിയില്ലേ അല്ല അല്ല ഞാൻ ഹാപ്പി ഒന്നും അല്ല കിട്ടില്ല എല്ലാവരും പറഞ്ഞു മാർക്കിന് ഫസ്റ്റ് റാങ്ക് കളില്ലേ എന്തിനാ കാരണം എത്രത്തോളം നിന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പഠിക്കണം പഠിക്കണം എന്ന് ഒരു മാർക്കിന് ഫസ്റ്റ് റാങ്ക് പോയി എന്തൊരു ദുഃഖമാണ് ആ കുട്ടിക്ക് തേർഡ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ അവസ്ഥ സെക്കൻഡ് റാങ്ക് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ത് സന്തോഷമാകുമായിരുന്നു ആ കുട്ടിയും ദുഃഖിതന അതുകൊണ്ട് സുഖം എന്ന് പറയുന്നത് ടെമ്പററിയാണ് ദുഃഖം എന്ന് പറയുന്നത് ടെമ്പററിയാണ് ആരെങ്കിലും സ്തുതിച്ചാൽ അത് ടെമ്പററിയാണ് ആരെങ്കിലും വിമർശിച്ചാലും അത് ടെമ്പററിയാണ് കാരണം ആർക്കും സ്തുതിക്കാനും വിമർശിക്കാനും എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും പ്രപഞ്ച ചൈതന്യം ആരുടെ അടുത്തും കൊടുത്തിട്ടില്ല അതുകൊണ്ട് everything is temporary and nothing is permanent so you need not worry about it but remember ചീത്തപ്പേരുണ്ടായാൽ അത് പെർമനൻ്റാ ആ ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നീയാണ് അർജുനൻ മാത്രമല്ല നിങ്ങളുമാണ് ഈ കേൾക്കുന്നവരും ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് കർമ്മം ചെയ്യുന്ന അവസരത്തിൽ എല്ലാവിധ വികാര വിചാരങ്ങളെയും മാറ്റിവെച്ച് നല്ല പ്രപഞ്ചത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെ നിലനിർത്തുന്ന സമൂഹത്തിന് നന്മ വരുന്ന കർമ്മ നിലവാരം ഉയർത്തുന്ന കർമ്മം നീ ചെയ്യണം അതെങ്ങനെയാ ചെയ്യാൻ സാധിക്കുക ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന ഇല്ല ഈശ്വരാർപ്പണമായി ചെയ്യാം ഞാൻ എന്തെങ്കിലും ചെയ്തോ ഞാനല്ല ചെയ്തത് എന്നെ കൊണ്ടിരിച്ചതാണ് കർത്തവ്യം ആ കർത്തവ്യം ചെയ്യും ചീത്ത ചെയ്തതിനാണ് ആ അവസരത്തിൽ അതങ്ങനെ ചെയ്യാൻ മറ്റുമായിരുന്നുള്ളു അതിൽ സ്വാർത്ഥതയില്ല എനിക്ക് ഭൗതിക സുഖത്തിന് വേണ്ടിയല്ല എൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയല്ല അന്നത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല നിയമമനുസരിച്ച് ഞാൻ ചെയ്തു അതുകൊണ്ട് ബ്രഹ്മാർപ്പണം എല്ലാം ഈശ്വരാർപ്പണം എല്ലാം ഈശ്വരാർപ്പണം എന്ന് പറഞ്ഞാൽ കക്കാൻ പോയിട്ട് അതും ഈശ്വരാർപ്പണമാണെന്ന് പറയുകയല്ല വേണ്ടത് സ്വധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ നന്മ ശാരീരികവും മാനസികവും കുടുംബപരവും സമൂഹപരവും രാഷ്ട്രപരവുമായ സർവ നന്മകളും നിലനിർത്താൻ ആവശ്യത്തിന് സദാ സത്ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരിക്കലും ദുഷ്ഫലങ്ങൾ ഉണ്ടാക്കാത്ത കർമ്മത്തിൽ നിരതനാകുന്നതാണ് ബ്രഹ്മാർപ്പണത്തിനുള്ള മാർഗം ആ ബ്രഹ്മാർപ്പണം എപ്രകാരമാണോ യാഗത്തിൽ ഹവിസ് ഹോമിച്ച് ഇന്ദ്രായ സ്വാഹ ഇന്ദ്രായ ഇതം നമമ ഇത് ഇന്ദ്രന് വേണ്ടി ഞാൻ തരുന്നു എനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് മന്ത്രത്തിൽ പറയുന്നത് പോലെ ഈ കർമ്മം മുഴുവനും പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ശ്രേയസ്കരമായ ഉന്നമനത്തിന് നിലനിൽപ്പിന് ജനതതിയുടെ മാർഗനിർദ്ദേശത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഹേ അർജുന നിന്നെ സംബന്ധിച്ചിടത്തോളം you are in the perfect status you have reached in the best possible level എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നീ കർമ്മമണ്ഡലത്തിൽ ഇറങ്ങുക ഏത് കർമ്മമണ്ഡലം എന്ന് നിനക്കറിയാം ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ പുരാ പ്രോക്താമയാനഘ ജ്ഞാനയോഗേന സാഖ്യാണാം കർമ്മയോഗേണ യോഗിനാം ലോകത്തിൽ രണ്ടേ രണ്ട് തരത്തിലുള്ള കർമ്മമേ ചെയ്യാൻ സാധിക്കുള്ളൂ ഒന്ന് ജ്ഞാനയോഗികൾ ചെയ്യുന്ന വിധത്തിൽ ജ്ഞാനം അറിവ് സ്വീകരിച്ച് അറിവ് കൊടുത്തുകൊണ്ടുള്ള കർമ്മമണ്ഡലം മറ്റൊന്ന് ശരിക്കുള്ള പ്രവൃത്തി ചെയ്ത് മെക്കാനിക്കൽ വർക്ക് ചെയ്ത് ഡ്യൂട്ടി ചെയ്ത് ചെയ്യുന്ന കർമ്മമണ്ഡലം അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ട് ജ്ഞാനയോഗികളെ പോലെ സാഖ്യയോഗികളെ പോലെ പഠിച്ചും പഠിപ്പിച്ചുമുള്ള കർമ്മം മറ്റൊന്ന് കർമ്മമണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് mechanical work productive work manual work ചെയ്തുള്ള കർമ്മം ഈ രണ്ട് കർമ്മമേ നിനക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അതിൽ തന്നെ നിനക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ നിർബന്ധമായിട്ടും ഉള്ളതായിരുന്നു ഇപ്പം ഇല്ല കാരണം വിശ്വാമിത്രൻ എന്ന ക്ഷത്രിയൻ അതുപേക്ഷിച്ച് ബ്രഹ്മഋഷിയായിട്ട് ജ്ഞാനയോഗിയായിട്ട് മാറി നീ എന്ന അർജുനന് അത് സാധ്യമല്ല കാരണം ഇത്രയും കാലം നീ ക്ഷത്രിയൻ എന്ന് പറഞ്ഞ് രാജാവിൻ്റെ ഉപരാജാവായി ഇരുന്ന് രാഷ്ട്ര സംരക്ഷണത്തിന് ധനുർധാരിയായിട്ട് വന്നിരിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ ജ്ഞാനയോഗമാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ സാധ്യല്ല കർമ്മയോഗത്തിലൂടെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ ആ കർമ്മയോഗം എന്ന് പറയുന്നത് സ്വധർമ്മം അനുശാസിച്ച് രാഷ്ട്രത്തെ രക്ഷിക്കുകയായതുകൊണ്ട് ഹേ അർജുന നീ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കണം അതുകൊണ്ട് സത്വരജസ്തമോ ഗുണങ്ങളായ ചിന്തകൾ നിന്നിൽ ഉണ്ടാകുന്നതിൽ സത്വഗുണപ്രധാനമായ ചിന്തയുണ്ടാകണം സത്വരജസ്തമോ ഗുണങ്ങളായ ഭക്ഷണങ്ങൾ നീ കഴിക്കുന്നതിൽ സത്വഗുണപ്രധാനമായ ഭക്ഷണം കഴിക്കണം പ്രധാനമായ ബുദ്ധിക്ക് ഉൾപ്പെടണം സത്വഗുണപ്രധാനമായ കർമ്മത്തിന് നിനക്ക് വഴിയുണ്ടാകണം ആ കർമ്മത്തിലൂടെ ചരിക്കുവാനായിട്ട് നിന്റെ ബുദ്ധി പ്രവർത്തിക്കണം സത്വരജസ്തമോ ഗുണങ്ങളിൽ ഒരു അർജുനന്റെ പന്ഥാവ് എപ്പോഴും സത്വഗുണപ്രധാനമായിരിക്കണം എന്ന് മാത്രം അടിയുറച്ച് വിശ്വസിച്ച് ഹേ അർജുന ഭഗവത്ഗീതയുടെ യഥാർത്ഥത്തിലുള്ള ചൈതന്യം the psychology the sociology the physiology the psychological approach in management ഇതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു എന്തിന് ക്രൈസിസ് മാനേജ്മെന്റിന് ഇനി നിനക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ യുക്തമാതിരി ചെയ്യാം സ്വതന്ത്രമായ രാഷ്ട്രമാണിത് താതസ്യ കൂപോയം ഇതി ബ്രുവാണ കാ പുരുഷ ക്ഷാരജലം പിവന്തി അച്ഛൻ കുഴിച്ച കിണറാണ് അച്ഛനോടുള്ള ബഹുമാനം കാണിക്കാൻ ഞാൻ അതിനകത്ത് ഇപ്പോൾ ഉപ്പുവെള്ളമാണെങ്കിലും കുടിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ശ്രീകൃഷ്ണനാണ് പറഞ്ഞത് അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണനെ ബഹുമാനിക്കുന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നീയ് അതായത് നാലാം സഹസ്രാബ്ദം ബി സിയിൽ ജീവിച്ച നീയ് ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നിങ്ങൾ എല്ലാം വിമർശന ആ വിശകലനം ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും കൂടി ശ്രീകൃഷ്ണൻ തന്നിട്ടുണ്ട് ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതമം യഥേച്ഛസി തഥാ ഹേ അർജുന ഇൻഡെപ്ത് ആയിട്ടുള്ള അഗാധമായ ശാസ്ത്രീയ ജ്ഞാനം ഞാൻ നിനക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും പ്രപഞ്ച സത്യത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ വിശ്വരൂപം കാണിച്ച് പ്രകൃതിയുടെ നിയമമാണ് നിന്നോട് പറയുന്നത് എന്ന് ഈ അവസരത്തിൽ ബോധ്യപ്പെടുത്തിയത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല പ്രപഞ്ചം എപ്രകാരം നിലനിൽക്കുന്നുവോ ആ പ്രപഞ്ചം നിലനിൽക്കാൻ ആധാരമായ ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മത്തെ കാണിച്ചും കേൾപ്പിച്ചും ഈ കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവത്ഗീതയുടെ സന്ദേശം ഗീതയുടെ സന്ദേശം നിന്നെ ഞാൻ അറിയിക്കുകയുണ്ടായി ഇനി അല്പസമയമേ മുമ്പിലുള്ളൂ ആ സമയത്ത് വിമൃശ്യ ഏതത് അശേഷേണ ഏതത് ഈ പറഞ്ഞത് അശേഷേണ വിമൃശ്യ ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ട് ത്വം യഥായിച്ഛസി നിനക്ക് എപ്രകാരം ചെയ്യണമെന്ന് തോന്നുന്നുവോ തഥാ കുരു അപ്രകാരം നീ ചെയ്യ എബൌട്ട് ടേൺ അടിച്ച് തിരിച്ച് വീട്ടിൽ പോയിട്ട് വിശ്രമിക്കണമെങ്കിൽ അത് ചെയ്യാം അതല്ല കർമ്മമണ്ഡലത്തിൽ ഇറങ്ങാനാണ് സന്നദ്ധതായെങ്കിൽ go ahead with that I will be guiding you ബ്രഹ്മാർപ്പണം എന്ന് പറഞ്ഞതുപോലെ മയ്യർപ്പിത മനോബുദ്ധിർ നിന്റെ മനസ്സും ബുദ്ധിയും കർമ്മവും അർജുന എന്നിലർപ്പിക്കുക പ്രൊഫസർ റിക് ബോൺ പറഞ്ഞതുപോലെ സയന്റിസ്റ്റ് എന്ന പ്രൊഫസർ റിക് ബോൺ പറഞ്ഞു you become that leaning force for the supporter as the supporter so that you will be protecting him എന്ന് അർജുനനോട് പറഞ്ഞ് ശ്രീകൃഷ്ണൻ അവസാനിപ്പിച്ചപ്പോൾ ഉത്തേജക മരുന്ന് കഴിച്ചതുപോലെ ഉത്തേജിതനായ അർജുനൻ പറഞ്ഞു സ്ഥിതോസ്മി ഗതസന്ദേഹ ഹരിഷ്യേ വചനം തവ ഞാനിതാ എല്ലാ സംശയവും നീങ്ങി അങ്ങയുടെ കർമ്മോപദേശം ധർമ്മോപദേശം സാരോപദേശം സ്വീകരിക്കാൻ സർവദാ തയ്യാറായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഒരു സംശയവുമില്ല എനിക്ക് ശരീരത്തെക്കുറിച്ചില്ല ആത്മാവിനെ കുറിച്ചില്ല മനസ്സിനെ കുറിച്ചില്ല അതുപോലെ തന്നെ എൻ്റെ കർമ്മത്തെക്കുറിച്ചില്ല കർമ്മത്തോടുള്ള വീക്ഷണത്തെക്കുറിച്ചില്ല കർമ്മത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ച് റിവാർഡിനെ കുറിച്ച് അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് പ്രകൃതി നിയമത്തെക്കുറിച്ച് അപ്രോച്ചിനെ കുറിച്ച് സത്വരജസ്തമോ ഗുണങ്ങളെക്കുറിച്ച് ഒന്നിനെ കുറിച്ചും എനിക്ക് സംശയമില്ല ഞാനിതാ കർമ്മമണ്ഡലത്തിൽ നിൽക്കുന്നു ഈ ഒരവസ്ഥയിലേക്ക് ഭ്രമതീവ ചമേമന എന്ന് പറഞ്ഞ അർജുനനെ സ്ഥിതോസ്മികത സന്ദേഹ ഹരിഷ്യേ വചനം തവ എന്ന് പറഞ്ഞു മാറ്റിയ ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ ചെയ്തത് psychological activation of an individual through the ultra modern management principle ഉപയോഗിച്ച് ചെയ്യുകയാണ് ഇത് നമ്മളുടെ കർമ്മമണ്ഡലത്തിൽ ചെയ്യാൻ സാധിക്കും സ്വന്തം കർമ്മവും ധർമ്മവും ഒന്നിനോടും പ്രത്യേക വികാര വിചാരങ്ങളില്ലാതെ ആത്മീയതയുടെയും ധർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉയർത്താൻ സാധിച്ചാൽ നമ്മളുടെ അനവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും അർജുനന്റെ സ്ഥാനത്ത് സ്വയം നിർത്തിയിട്ട് ശ്രീകൃഷ്ണന്റെ സ്ഥാനത്ത് ഭഗവത്ഗീതയെയും മനസാക്ഷിയെയും പ്രതിഷ്ഠിച്ച് വിശകലനാത്മകമായി ചിന്തിച്ച് കർമ്മമണ്ഡലത്തിൽ ഇറങ്ങുക ഞാൻ കാരണം ഒരു നെഗറ്റീവും ഉണ്ടാവുകയില്ല അതേ സ്ഥാനത്ത് ധർമ്മപരിപാലനത്തിന് ഞാൻ എന്നും മുൻതൂക്കം നൽകും എൻ്റെ കർമ്മം അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കും അവസാന ദിവസം വരെ അഞ്ഞൂറ് ദിവസം കഴിഞ്ഞ് ഏതാണ്ട് അത്രത്തോളം ദിവസം കഴിഞ്ഞ് അന്ത്യയാത്രയാകുന്നതിന് മുൻപ് ഈ രാഷ്ട്രത്തിന് നന്മ നൽകുന്ന എൻ്റെ ചിന്താധാരയും കർമ്മവും ദാനം ചെയ്ത് ഭാരതത്തിൻ്റെ തൃപാദങ്ങളിൽ വെച്ചിട്ടായിരിക്കും എൻ്റെ യാത്ര എന്നുള്ളത് ഉറപ്പിച്ച് ധരിച്ച് മറ്റുള്ളവരെ ധരിപ്പിച്ച് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിച്ച് കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച് Indian Institute of Scientific Heritage ആ കർമ്മത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് വാക്ക് നൽകിക്കൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കർമ്മമണ്ഡലത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാം രാഷ്ട്രത്തിൻ്റെ ചൈതന്യം നമുക്ക് ലോക ലോകാന്തരങ്ങളിൽ പ്രചരിപ്പിക്കാം